Indian institute of scientific heritage ഭാരതീയ ചിന്താധാരകളിലെ ശാസ്ത്രീയവും സമകാലീന പ്രസക്തവുമായ വിഷയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കർമ്മമണ്ഡലത്തിൽ അനവധി പ്രഭാഷണ പരമ്പരകളും ഗ്രന്ഥങ്ങളും കാസറ്റുകളും ജനസമക്ഷം എത്തിക്കുക എന്ന കർത്തവ്യത്തിൻ്റെ ഭാഗമായി ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന ശിലകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന പ്രഭാഷണ പരമ്പരയാണ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാനങ്ങളായ വേദങ്ങളെക്കുറിച്ച് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നീ നാല് ഗ്രന്ഥങ്ങളും അവയുടെ ശാഖോപശാഖകളെയും കുറിച്ച് അവയുടെ ശ്രുതിയെക്കുറിച്ച് അവയുടെ സന്ദേശങ്ങളെക്കുറിച്ച് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഋഷിവര്യന്മാർ എഴുതിയിരിക്കുന്ന മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാർ എഴുതിയിരിക്കുന്ന അപൗരുഷേയങ്ങളായ അനാദിയായ വേദമന്ത്രങ്ങളുടെ സ്രോതസ്സുകളെക്കുറിച്ചും ചിന്താധാരകളെക്കുറിച്ചും വിവരിക്കുകയുണ്ടായി വേദങ്ങളോട് ചേർന്ന് വേദങ്ങളുടെ ഭാഗമായും വേദങ്ങളുടെ വേദങ്ങളുടെ ഉപഭാഗമായും വർദ്ധിക്കുന്ന വൈദിക ചിന്താധാരയുടെ തന്നെ കർമ്മകാണ്ഡങ്ങളായ രണ്ടാമത്തെ ഭാഗമാണ് ബ്രാഹ്മണങ്ങൾ ബ്രാഹ്മണങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ പ്രായോഗികമാക്കാവുന്ന വളരെയേറെ വിഷയങ്ങൾ വിവരിക്കുന്നില്ല എന്നാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ നിലനിന്നിരുന്ന വൈദിക സംസ്കൃതിയുടെ ഭാഗമായി നടന്നിരുന്ന യാഗങ്ങളെയും യജ്ഞങ്ങളെയും വ്യക്തമായ രീതിയിലല്ലെങ്കിലും വിവരിക്കുന്ന ഒരു ഭാഗമാണ് ബ്രാഹ്മണങ്ങൾ ഋഗ്വേദത്തിൻ്റെ അന്തർലീനമായിരിക്കുന്ന ബ്രാഹ്മണങ്ങൾ വേദഭാഗമായിട്ടില്ല അതേ സ്ഥാനത്ത് യജുർവേദത്തിന് കൃഷ്ണ യജുർവേദത്തിൽ തൈത്തരീയ സംഹിത പോലെയുള്ള വേദസംഹിതകളിൽ വേദത്തിൻ്റെ ഭാഗമായി തന്നെ ബ്രാഹ്മണങ്ങൾ അടങ്ങിയിട്ടുണ്ട് സാമവേദത്തിലും കർമ്മകാണ്ഡമായ ബ്രാഹ്മണങ്ങൾ സ്പഷ്ടമായി കാണുവാൻ സാധ്യമല്ല ഏതാനും ബ്രാഹ്മണ വരികൾ മാത്രമേ അഥർവവേദത്തിൽ അന്തർലീനമായിട്ടുള്ളൂ ബാക്കിയുള്ളവയെല്ലാം പദ്യങ്ങളായ കൂടിയ മന്ത്രങ്ങളാണ് അഥർവവേദത്തിലുള്ളത് ബ്രാഹ്മണ വിഷയങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാഗങ്ങളുടെയും യജ്ഞങ്ങളുടെയും കർമ്മകാന്ഡങ്ങളാണെങ്കിലും അവിടെവിടെയായി ചില അന്തരമുള്ള വിഷയങ്ങളും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അറിയുവാൻ സാധിക്കും ഇവയെല്ലാം കൂടി ഭാരതീയ ചിന്താധാരയുടെ കർമ്മകാന്ഡത്തിൻ്റെ ഭാഗമായി വർത്തിക്കുമ്പോൾ വേദങ്ങൾ എപ്രകാരമാണ് പ്രപഞ്ച ചൈതന്യത്തിന് ആഹൂതി നൽകുന്നതിനും പ്രപഞ്ച ചൈതന്യത്തെ സ്തുതിക്കുന്നതിനും പ്രപഞ്ച ചൈതന്യത്തോട് നന്ദി പറയുവാൻ വേണ്ടി നടത്തുന്ന യജ്ഞത്തിലെ ഹവിസുകളായും തീരുന്നത് എന്നറിയുമ്പോഴാണ് ആധുനിക ശാസ്ത്രവും ആത്മീയ ചിന്താധാരയും സമന്വയിച്ചിരുന്ന ഭാരതീയ തത്വചിന്തകളുടെ ഗഹനമായ മഹത്വം നമുക്കറിയുവാൻ സാധിക്കുന്നത് ഋഗ്വേദത്തിനും യജുർവേദത്തിനും സാമവേദത്തിനും പ്രത്യേകം പ്രത്യേകം ബ്രാഹ്മണങ്ങളുണ്ട് ഋഗ്വേദീയമായ ബ്രാഹ്മണം അതിപ്രധാനവും അതിപ്രാചീനവുമായ ഐതരേയ ബ്രാഹ്മണമാണ് മഹീദാസ ഐതരേയൻ എന്ന ഋഷിവര്യൻ എഴുതിയ ഐതരേയ ബ്രാഹ്മണം ഐതരേയ ആരണ്യകം ഐതരേയ ഉപനിഷത്ത് മഹൈതരേയ ഉപനിഷത്ത് എന്നിവയുടെ എന്നീ ശൃംഖലയുടെ ആദ്യ ഭാഗമാണ് ഐതരേയ ബ്രാഹ്മണം സാമാന്യ ഭാഷയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണനല്ലാത്തവന് ബ്രഹ്മജ്ഞാനം നേടുവാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ച എന്ന് വൈദിക കാലത്ത് തന്നെ തെളിയിച്ച മഷീദാസി എന്ന ചണ്ടാള സ്ത്രീയിൽ ജനിച്ച ഐതരേയൻ മഷീദാസ ഐതരേയൻ എന്ന ചണ്ടാളൻ രചിച്ച ഈ ബ്രാഹ്മണം അത്യധികം ശ്രേഷ്ഠവും പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അഗാധതയെ വിവരിക്കുന്നതും കർമ്മകാന്ഡത്തിൻ്റെ അത്യുന്നത നിലവാരം പുലർത്തുന്നതുമാണ് എന്ന് അതിലൂടെ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു കാര്യവും കൂടി ഇവിടെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർമ്മകാന്ഡങ്ങൾ തന്നെ വിവരിക്കുന്ന ആചാരങ്ങളും വിചാരങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളും വിവരിക്കുന്ന കൽപ്പശാസ്ത്രത്തിലെ ശ്രൗതസൂത്ര ഭാഗത്തിൽ ഇതേ വിവരണങ്ങൾ കാണാമെങ്കിലും അവിടെ ശ്രൗതസൂത്രത്തിൽ നൽകിയിരിക്കുന്നത് പോലെ അത്രയും എളുപ്പത്തിൽ ബ്രാഹ്മണ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ സാധ്യമല്ല ഗഹനമായ വ്യാഖ്യാനങ്ങളും ഇന്റർപ്രട്ടേഷനും കമന്ററിയും ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ബ്രാഹ്മണവും എന്തിനെ ഏതിനെ എപ്പോൾ സൂചിപ്പിക്കുന്നു വിവരിക്കുന്നു എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഐതരേയ ബ്രാഹ്മണം പ്രത്യേകിച്ചും വായിക്കുന്ന വ്യക്തികൾക്ക് എത്ര പഠനം നടത്തിയാലും അതിലെ വിഷയങ്ങൾ ഉൾക്കൊള്ളുവാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഐതരേയ ബ്രാഹ്മണം അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ പോയേ മതിയാവൂ ഐതരേയ ബ്രാഹ്മണത്തിൽ വിവരിക്കുന്നത് യജ്ഞകർമ്മങ്ങളാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ യാഗ ആരംഭത്തിനു മുമ്പ് യജ്ഞശാല ഒരുക്കുന്ന കർമ്മങ്ങൾ യജ്ഞശാലയുടെ നീളവും വീതിയും വിസ്തീർണവും യാഗശാലയിൽ ആവശ്യമായി വരുന്ന ദ്രവ്യങ്ങളുടെ പ്രത്യേകതകൾ യാഗപുരോഹിതന്മാരുടെ പ്രത്യേകതകൾ അവരാചരിക്കേണ്ട ആചാരങ്ങളും ചടങ്ങുകളും സോമയാഗത്തിന്റെ പ്രത്യേക വിവരണങ്ങൾ അതുപോലെ തന്നെ ഏകാഹം എന്നറിയപ്പെടുന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം മുതൽ ദ്വാദശാഹം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞങ്ങൾ വരെയും ഇതിൽ വിവരിക്കുന്നുണ്ട് അവിടെവിടെയായി സഹസ്രാഹം എന്ന ആയിരം ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞങ്ങളുടെ കാര്യങ്ങളും ഇവിടെ വിവരിക്കുന്നുണ്ട് ചിലത് ഒന്നോ രണ്ടോ വരിയിൽ സൂചിപ്പിക്കുന്ന ആചാരങ്ങളാണെങ്കിലും അവയെക്കുറിച്ച് ഗഹനമായി അറിയണമെങ്കിൽ പുരോഹിതന്മാരോടോ ആചാരം അറിയാവുന്നവരോടോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ സഹായത്തോടു കൂടിയോ മാത്രമേ അവ നടത്തുവാനും അവ അറിയുവാനും സാധിക്കുകയുള്ളൂ നൂതനമായി യാഗക്രിയ നടത്തുന്ന വ്യക്തി ഐതരേയ ബ്രാഹ്മണം പഠിക്കുവാൻ ആരംഭിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒരു കാര്യവും വ്യക്തമായ ഭാഷയിൽ മനസ്സിലാക്കുവാൻ സാധ്യമല്ല സൂര്യോദയത്തിന് മുൻപ് ആരംഭിക്കുന്ന യജ്ഞം യജ്ഞദ്രവ്യങ്ങൾ യജ്ഞശാല യജ്ഞ യജമാനൻ ഓരോ അഗ്നികുണ്ടം അഗ്നികുണ്ടത്തിൽ തീനാളം ജ്വലിപ്പിക്കേണ്ടത് തീനാളം ഉണ്ടാക്കുന്ന അഗ്നിയാധാനം അതുപോലെ പുരോഹിതന്മാരുടെ പേരുകൾ പുരോഹിതന്മാരുടെ കർമ്മങ്ങൾ പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വങ്ങൾ അവരനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ ഇവയെല്ലാം തന്നെ വ്യക്തമായ ഭാഷയിൽ അല്ലെങ്കിലും അവിടെവിടെയായി വിവരിക്കുന്നുണ്ട് ഇതാണ് ഋഗ്വേദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഹ്മണമായ ഐതരേയ ബ്രാഹ്മണത്തിൻ്റെ വിഷയങ്ങൾ ഋഗ്വേദത്തിൻ്റെ രണ്ടാമത്തെ ബ്രാഹ്മണം സാഖ്യായന ബ്രാഹ്മണം ഇതേപോലെ തന്നെ അവ്യക്തമായ ഭാഷയിൽ തന്നെയാണ് സാഖ്യായന ബ്രാഹ്മണവും രചിച്ചിട്ടുള്ളത് ഐതരേയ ബ്രാഹ്മണത്തെക്കാൾ അല്പം സ്പഷ്ടത കൂടുതലുണ്ട് എന്ന അഭിപ്രായമുണ്ടെങ്കിലും സാധാരണക്കാർക്ക് സാഖ്യായന ബ്രാഹ്മണത്തിലെ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ അതികഠിനമാണ് ഏതാണ്ട് മുപ്പത് അധ്യായങ്ങളായി രചിച്ചിരിക്കുന്ന സാഖ്യായന ബ്രാഹ്മണത്തിൽ ദർശപൂർണമാസി യാഗം സിദ്ധിക്കായി നടത്തുന്ന കാമ്യേഷ്ടികൾ ചാതുർമാസി യാഗം തുടങ്ങി പ്രജാപതി ബ്രഹ്മയാഗം വരെയുള്ള അനവധി യാഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതിരാത്ര യാഗവും ആശ്വിനം എന്ന യാഗവും വിശ്വജിത് യാഗവും ഇതിനകത്ത് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് ഇവ രണ്ടുമാണ് ഋഗ്വേദീയമായ ബ്രാഹ്മണങ്ങൾ ഇന്ന് ലഭ്യമായിട്ടുള്ളത് ഋഗ്വേദത്തിന് മറ്റു ബ്രാഹ്മണങ്ങളും ഉണ്ടെന്ന് സൂചനയുണ്ടെങ്കിലും അവയെ കുറിച്ച് പ്രത്യേക വിവരണങ്ങൾ ഒരു സ്ഥലത്തും ലഭ്യമല്ല തന്നെ യജുർവേദീയ ബ്രാഹ്മണങ്ങൾ അത്യുജ്വലങ്ങളായ രണ്ട് ശാഖകളുള്ള ശതപഥ ബ്രാഹ്മണമാണ് യജുർവേദീയ ബ്രാഹ്മണങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ശതപഥം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നൂറ് അധ്യായങ്ങൾ എന്നാണ് സുദീർഘവും വ്യക്തമായ ഭാഷയോടുകൂടി രചിച്ചതുമായ ബ്രാഹ്മണമാണ് ശതപഥ ബ്രാഹ്മണം ഏതാണ്ട് എല്ലാ യാഗകർമ്മങ്ങളെയും സ്പഷ്ടമായ ഭാഷയിൽ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് ഹവിർ യജ്ഞവും ഏകപാതിക യജ്ഞവും അതുപോലെ തന്നെ ഹസ്തികടം ചിതീസം ചിതി അഗ്നിരഹസ്യം അഷ്ടാധ്യായി മാധ്യമം അശ്വമേധം ബൃഹദാരണ്യകം തുടങ്ങിയ കാണ്ഡങ്ങളിലായി വിവരിക്കുന്ന നൂറധ്യായങ്ങളിൽ വിവരിക്കാത്ത യാഗങ്ങൾ വളരെ കുറവാണ് ദർശപൂർണമാസി യാഗത്തിൽ അഗ്നി ആധാനം അഗ്നിയുടെ പുനരാധാനം യാഗം അഗ്നിയുടെ ഉപസ്ഥാനം ദാക്ഷായണയജ്ഞം പിണ്ട പിതൃയജ്ഞം തുടങ്ങിയ യജ്ഞങ്ങളും സോമയാഗത്തിൻ്റെ സവിസ്തരമായ വിവരണവും വാജപേയ യാഗത്തിന്റെ ഓരോ കർമ്മങ്ങളുടെയും രാജസൂയ യാഗത്തിന്റെ സുദീർഘമായ വിവരണങ്ങളും അഞ്ചാം കാണ്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പൂജാവിധികൾ വിവരിക്കുന്നത് ആറാം കാണ്ടത്തിലാണ് യജ്ഞം ഗാർഹപത്യയജ്ഞം നിർഹൃതിയജ്ഞം അഗ്നിക്ഷേത്രയജ്ഞം തുടങ്ങിയ സാംസ്കാരിക കർമ്മങ്ങളും ഏഴാം കാണ്ഡത്തിൽ വിവരിക്കുന്നുണ്ട് ശതരുദ്രിയ ഹോമവും ദക്ഷിണാചയനം പുനശ്ചിതി തുടങ്ങിയ അത്യധികം പ്രാധാന്യമുള്ള ഇന്നും ആചരിച്ചു വരുന്ന ശതരുദ്രവും അതിരുദ്ര ഹോമവും യജ്ഞവും ആവാഹനവും എല്ലാം തന്നെ ഈ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായി വിവരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും യജ്ഞങ്ങളും യാഗങ്ങളും ആചാരങ്ങളും മാത്രമല്ല ശതപഥ ബ്രാഹ്മണത്തിലുള്ളത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യങ്ങൾ പതിനൊന്നാം കാണ്ഡത്തിൽ കാണുന്ന അനവധി ചരിത്രപരമായ വിഷയങ്ങളാണ് ശതപഥ ബ്രാഹ്മണം എഴുതിയിരുന്ന കാലത്ത് അതായത് ഏതാണ്ട് മൂവായിരത്തിനും മൂവായിരത്തി അഞ്ഞൂറ് ബി സിക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന അനവധി രാജവംശങ്ങളുടെയും രാജ്യങ്ങളുടെയും രാജ്യങ്ങളുടെ കർമ്മമേഖലകളുടെയും വിവരണങ്ങൾ ഇതിനകത്ത് സ്പഷ്ടമായി നൽകിയിട്ടുണ്ട് ശതപഥ ബ്രാഹ്മണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗദ്യരൂപത്തിൽ നിരന്തരമായി ഒന്നിനോടൊന്നു ചേർത്ത് ആധുനിക ചരിത്രവും ആധുനിക വിഷയങ്ങളും എഴുതുന്നത് പോലെ വ്യാഖ്യാനങ്ങളില്ലാതെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അതിഗഹനമായ രീതിയിൽ അതുപോലെ തന്നെ വിഷയങ്ങളെ ക്രമീകരിച്ച് എഴുതിയിരിക്കുന്ന നൂറ് അധ്യായങ്ങളും വായിച്ചു മനസ്സിലാക്കിയവർ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ഏതായാലും അഗ്നിഹോത്രം മുതൽക്കുള്ള യാഗം നടത്തുന്ന പുരോഹിതന്മാർ ഇവർ പഠിച്ചിട്ടുണ്ടാകാം പക്ഷേ അവർ പഠിക്കുകയും ആചരിക്കുകയും ചെയ്തിരിക്കുന്ന പലതും തന്നെ ഈ ശതപഥ ബ്രാഹ്മണത്തിന്റെ ഭാഗമാണെന്ന് അവർക്ക് വ്യക്തമായ അറിവുണ്ടോ എന്ന് സംശയമാണ് യഥാർത്ഥത്തിൽ ചരിത്രം രചിക്കുന്നവർക്ക് ശതപഥ ബ്രാഹ്മണത്തിലൂടെ കണ്ണോടിക്കാതെ പുരാതന ഭാരതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒന്നും തന്നെ സാധ്യമല്ല കുരുപാഞ്ചാല ദേശത്തെക്കുറിച്ചും ജനമേജയ ചരിത്രത്തെക്കുറിച്ചും കോശലം വിദേഹം അയോധ്യ മിഥില തുടങ്ങിയ രാജ്യങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും യജ്ഞവൽക്യൻ്റെ തന്നെ ദേശമായ വിദേഹത്തെക്കുറിച്ചും ഗൗതമ ബുദ്ധദേവൻ വരാൻ പോകുന്നതിനെക്കുറിച്ചും അതിവ്യക്തമായ ഭാഷയിൽ പറയുന്നു എന്ന് മാത്രമല്ല ഭാരതത്തിന് ഭാരതം എന്ന് പേര് ലഭിച്ച ഭരതന്റെയും അതുപോലെ തന്നെ അവരുടെ തലമുറയിൽ നിലനിന്നിരുന്ന ഉർവശിയുടെയും ദുഷ്യന്തന്റെയും പുരൂരവസിന്റെയും ചരിത്രം വ്യക്തമായ രീതിയിൽ ആധ്യാത്മികതയുടെയോ കഥയുടെയോ നോവലിൻ്റെയോ കടന്നുകയറ്റമില്ലാതെ തന്നെ വിവരിച്ചിരിക്കുന്ന ചരിത്രബോധത്തോടു കൂടിയ ഈ ഗ്രന്ഥം അതിമഹത്തായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് യജുർവേദീയ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെ രചയിതാവ് യജ്ഞവൽക്യ മഹർഷിയാണെന്ന് പറയപ്പെടുന്നു യജുർവേദത്തിൻ്റെ തൈത്തരീയ ശാഖയ്ക്ക് മറ്റൊരു ബ്രാഹ്മണമുണ്ട് തൈത്തരീയ ബ്രാഹ്മണം തൈത്തരീയ ബ്രാഹ്മണവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജസൂയ യാഗം മറ്റ് പിതൃയജ്ഞങ്ങൾ ചാതുർമാസ്യ യാഗം യാഗങ്ങളിൽ വരുന്ന തെറ്റുകൾക്കുള്ള യാഗപ്രായശ്ചിത്ത വിധി അന്നഹോമം രഥയാചന വിധി യൂപാരോഹണം തുടങ്ങി യാഗശാലയിൽ നടത്തേണ്ട ഒന്നു മുതൽക്ക് നൂറു ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാഗങ്ങളുടെ സവിസ്തര വിവരണം തൈത്തരീയ ബ്രാഹ്മണത്തിൽ ലഭ്യമാണ് ശതപഥ ബ്രാഹ്മണത്തിലേതുപോലെ തൈത്തരീയ ബ്രാഹ്മണത്തിലെ വിവരണ വിഷയങ്ങൾ അത്രയും വ്യക്തമല്ല എങ്കിലും തൈത്തരീയ ബ്രാഹ്മണവും വൈദിക സംസ്കൃതിയുടെ പ്രതീകമായി തൈത്തരീയ ഉപനിഷത്തിന്റെ അടക്കം സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് വൈദിക പണ്ഡിതന്മാർ ആചരിക്കുന്ന യാഗയജ്ഞ കർമ്മങ്ങളുടെ വിവരണങ്ങൾ തൈത്തരീയ ബ്രാഹ്മണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും പൂർണ്ണമായി ലഭ്യമല്ലാത്ത മൂന്നാമത്തെ യജുർവേദീയ ബ്രാഹ്മണമാണ് മൈത്രായണീയ ബ്രാഹ്മണം യജുർവേദത്തിന്റെ മൈത്രായണീയ ശാഖയുടെ ബ്രാഹ്മണമായി ഇത് അറിയപ്പെടുന്നു ചിലർ ഇതൊരു പ്രത്യേക ബ്രാഹ്മണമല്ലെന്നും യജുർവേദത്തിന്റെ മൈത്രായണീയ ശാഖയുടെ ഭാഗമാണെന്നും വ്യക്തമാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ തൈത്തരീയ ബ്രാഹ്മണത്തിനും അപ്രകാരം ഒരു വ്യാഖ്യാനമുണ്ട് തൈത്തരീയ ബ്രാഹ്മണം യജുർവേദീയ അഥവാ കൃഷ്ണയജുർവേദീയ തൈത്തരീയ ശാഖയുടെ അന്തർലീനമായിരിക്കുന്ന ബ്രാഹ്മണമാണ് എന്നൊരു വിവരണമുണ്ട് ഏതായാലും യജുർവേദത്തിന് മൂന്ന് പ്രധാന ബ്രാഹ്മണങ്ങളാണ് ഉള്ളത് അതിൽ രണ്ട് അതിശ്രേഷ്ഠവും മൂന്നാമത്തെ മൈത്രായണീയ ബ്രാഹ്മണം അത്രയും വ്യക്തവും ശ്രേഷ്ഠവുമല്ലാത്തതുമാണ് എന്നുള്ളതാണ് വസ്തുത ഋഗ്വേദികളായ ബ്രഹ്മജ്ഞാനികളും പുരോഹിതന്മാരും ആചരിക്കുന്ന യജ്ഞകർമ്മങ്ങൾ വിവരിക്കുന്നത് ഋഗ്വേദീയ ബ്രാഹ്മണത്തിലും യജുർവേദികളായ പുരോഹിതന്മാർ ആചരിക്കേണ്ട കർമ്മങ്ങൾ ആചരിക്കുന്ന വിധികൾ യജുർവേദീയ ബ്രാഹ്മണത്തിലും നൽകുന്നത് പോലെ സാമവേദീയമായ ബ്രാഹ്മണർ ബ്രഹ്മജ്ഞാനികൾ പുരോഹിതർ കുടുംബാംഗങ്ങൾ ആചരിക്കേണ്ട യജ്ഞകർമ്മങ്ങളുടെ വിവരണം സാമവേദീയ ബ്രാഹ്മണത്തിലുണ്ട് കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ സാമവേദത്തിന് തനതായ മന്ത്രങ്ങൾ നൂറ്റി അഞ്ചെണ്ണം മാത്രമാണ് ബാക്കിയുള്ള ആയിരത്തി അഞ്ഞൂറിൽ പരം മന്ത്രങ്ങൾ ഋഗ്വേദത്തിൻ്റെതായ മന്ത്രങ്ങളെ സാമവേദത്തിൻ്റെ സംഗീതത്തിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് വിവരിച്ചു എങ്കിലും സാമവേദത്തിൻ്റെ ബ്രാഹ്മണങ്ങൾക്ക് വ്യക്തമായ ക്ലാസിഫിക്കേഷൻ സാധ്യമാണ് വിഷയങ്ങളൊന്നും തന്നെ സാമവേദീയ ബ്രാഹ്മണത്തിലെ വിഷയങ്ങളൊന്നും തന്നെ ഋഗ്വേദവുമായി കാര്യമായ ബന്ധമില്ല സാമവേദീയ ബ്രാഹ്മണത്തിൽ യജ്ഞങ്ങൾ ആചരിക്കേണ്ടതിനെക്കുറിച്ച് വളരെ വ്യക്തമായ വ്യത്യസ്തവുമായ രീതികളാണ് നൽകിയിരിക്കുന്നത് സാമവേദത്തിനാണ് ഏറ്റവും കൂടുതൽ ബ്രാഹ്മണങ്ങൾ ഉള്ളത് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ സാമവേദത്തിൻ്റെ അതിഗഹനമായ പ്രൗഢഗംഭീരമായ ബ്രാഹ്മണമാണ് താണ്ഡ്യബ്രാഹ്മണം അത് പ്രൗഢഗംഭീരമായതുകൊണ്ട് തന്നെ അതിനെ പ്രൗഢബ്രാഹ്മണം എന്നും പറയാറുണ്ട് ഇരുപത്തി അഞ്ച് സുദീർഘങ്ങളായ അധ്യായങ്ങളുള്ളതുകൊണ്ട് ഇവയെ പഞ്ചവിംശ ബ്രാഹ്മണം എന്നും അറിയപ്പെടുന്നു ഈ ബ്രാഹ്മണത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമവേദീയ ഋഷിവര്യന്മാർ സാമവേദീയ പുരോഹിതന്മാർ നടത്തുന്ന യജ്ഞങ്ങളെക്കുറിച്ചുള്ള സവിസ്തരമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാണ് അതിരാത്ര യജ്ഞത്തെക്കുറിച്ചും അതിരാത്ര യജ്ഞത്തിലെ അഗ്നിയാധാനം ദക്ഷിണ യാഗവ്രതങ്ങൾ യജമാനൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ മംഗളാചരണം യാഗക്രിയകൾ നടത്താൻ യോഗ്യരായ പുരോഹിതന്മാരുടെ പ്രത്യേകതകൾ യാഗത്തിന് ചൊല്ലേണ്ട സാമവേദത്തിൻ്റെ സംഗീതാത്മകമായ രീതികൾ മഹാവ്രതം ഹവിർദാനം ഗാർഹപത്യ ഉപസ്ഥാനം യജമാനനും യജമാന പത്നിയും യാഗശാലയിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ യാഗം അശ്വമേധ യാഗം തുടങ്ങി ആ ഓരോ യാഗത്തിലും അടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കേണ്ട ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വ്രതങ്ങൾ അവയ്ക്കാവശ്യമായ ദ്രവ്യങ്ങൾ അവ അനുഷ്ഠിക്കേണ്ട സമയങ്ങൾ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുവാൻ അനുയോജ്യമായ കാലാവസ്ഥ സ്ഥലം സമയം ഇവയെല്ലാം തന്നെ ഇരുപത്തി അഞ്ച് സുദീർഘങ്ങളായ അധ്യായങ്ങളിലൂടെ പ്രൗഢബ്രാഹ്മണത്തിൽ അഥവാ പഞ്ചവിംശ ബ്രാഹ്മണത്തിൽ അഥവാ താണ്ഡ്യബ്രാഹ്മണത്തിൽ വിവരിക്കുന്നുണ്ട് സാമവേദീയമായ രണ്ടാമത്തെ ബ്രാഹ്മണം ജൈമിനീയ ബ്രാഹ്മണമാണ് ഇതും അഗ്നിഹോത്രയാഗത്തെക്കുറിച്ചുള്ള സുദീർഘമായ വിവരണങ്ങൾ നൽകുന്നതാണ് മൂന്നാമത്തേത് ഉപനിഷത് ബ്രാഹ്മണം സാധാരണ ബ്രാഹ്മണങ്ങൾ കർമ്മകാണ്ഡങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ കുറിച്ച് വിവരിക്കുമ്പോൾ ഉപനിഷത് ബ്രാഹ്മണം അപ്രകാരം ഒരു വിവരണങ്ങൾ നൽകുന്നില്ല സാമവേദീയ ഋഷിവര്യന്മാരുടെ പരമ്പരകളും ഗായത്രി മന്ത്രത്തിന്റെ മഹത്വവും മന്ത്രം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ നിർവൃതിയും ആത്മാവിന്റെ വിവരണവും ഉപനിഷത്ത് വിഷയങ്ങളെ പോലെ ഉപനിഷത്തുക്കളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഉപനിഷത്ത് ബ്രാഹ്മണത്തിൽ നൽകിയിരിക്കുന്നു സാമവേദത്തിൻ്റെ നാലാമത്തെ ബ്രാഹ്മണമാണ് ദേവതാധ്യായ ബ്രാഹ്മണം ഇതിൽ ഋഗ്വേദത്തിലും യജുർവേദത്തിലും അവയിലെ മന്ത്രങ്ങൾ സാമവേദത്തിലേക്ക് മാറുമ്പോൾ അതിലും അടങ്ങിയിരിക്കുന്ന ഓരോ പ്രപഞ്ച തേജസ്സിനെയും ഏതൊരു ദേവതയുടെ ചൈതന്യമായിട്ടാണോ അംഗീകരിച്ചിരിക്കുന്നത് ആ ദേവതമാരുടെ വിവരണമാണ് ദേവതാധ്യായ ബ്രാഹ്മണത്തിൽ നൽകിയിരിക്കുന്നത് വൈദിക ദേവന്മാരായ അഗ്നി ഇന്ദ്രൻ പ്രജാപതി സോമൻ വരുണൻ ത്വഷ്ടാവ് ആങ്കീരസ് പൂഷൻ എന്നീ ദേവന്മാരുടെ വർണ്ണനം സാരസ്വത സാമം ഇന്ദ്രാഗ്നി സാമം വസു രുദ്ര ആദിത്യ വിശ്വദേവ എന്നീ ദേവന്മാരെ സ്തുതിക്കുന്നതിന് ആലപിക്കേണ്ട സാമവേദ മന്ത്രങ്ങൾ വളരെ വ്യക്തമായ ഭാഷയിൽ വളരെ വ്യക്തമായ രീതിയിൽ ലഘുപുസ്തക രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഈ ബ്രാഹ്മണം അഞ്ചാമത്തെ ബ്രാഹ്മണത്തിന് ജൈമിനിയോപനിഷത് ബ്രാഹ്മണം എന്ന് പറയുന്നു പതിനെട്ട് അനുവാകങ്ങളുള്ള ഒന്ന് രണ്ട് അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന ഏതാണ്ട് വളരെ ലഘുവായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിലുള്ള ബ്രാഹ്മണമാണ് ജൈമിനിയോപനിഷത് ബ്രാഹ്മണം ഈ ബ്രാഹ്മണത്തിൽ ആധ്യാത്മികവും തത്വശാസ്ത്രപരവുമായ ഉപനിഷത്തുക്കൾ വിവരിക്കുന്നത് പോലെ ഉപനിഷത് ബ്രാഹ്മണത്തിൽ വിവരണങ്ങൾ നൽകിയിരിക്കുന്നത് പോലെ ജൈമിനീയ മഹർഷി എഴുതിയിരിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന ഉപനിഷത് വിവരണങ്ങളാണ് ജൈമിനീയോപനിഷത് ബ്രാഹ്മണത്തിലുള്ളത് സംഹിതോപനിഷത് ബ്രാഹ്മണമാണ് സാമവേദത്തിന്റെ അടുത്ത ബ്രാഹ്മണം ഋഗ്വേദ സംഹിത യജുർവേദ സംഹിത സാമവേദ സംഹിത എന്ന് പറയുന്നത് പോലെ ഓരോ ഗ്രന്ഥങ്ങൾക്കും സംഹിത എന്ന സ്ഥാനം ലഭിക്കുന്നതിനു വേണ്ടി അവയ്ക്കുണ്ടായിരിക്കേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും സംഹിതോപനിഷത് ബ്രാഹ്മണത്തിൽ വിവരിക്കുന്നു സാമവേദീയ ബ്രാഹ്മണമായതുകൊണ്ട് സാമഗാനങ്ങളുടെ അതിവിസ്തരിച്ചുള്ള അത്യധികം ഗഹനമായ അതേ സ്ഥാനത്ത് വളരെ ലളിതമായ ഭാഷയിൽ വിവരിക്കുന്ന ദേവസംഹിത ഋഷി സംഹിത അസുര സംഹിത എന്നിവയുടെ ലക്ഷണങ്ങളോടുകൂടി ചേർത്ത് ഓരോ ശബ്ദത്തിൻ്റെയും ഓരോ അക്ഷരത്തിൻ്റെയും ഓരോ ശ്ലോകത്തിൻ്റെയും പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ട് സാമഗാനം ആലപിക്കുമ്പോൾ ഗാനസംഹിതാവിധി സാമഗാനത്തിലെ സ്തൂഭം സാമഗാനത്തിലെ അനുലോമം പ്രതിലോമ സ്വരങ്ങൾ രേഭസന്ധി സാമഗാനത്തിൽ ആലപിക്കേണ്ട ഉദാത്ത അനുദാത്ത രോഹ അഭിസ്ഥാന വർണ്ണനങ്ങൾ ഗീതാസ്വരങ്ങൾ വിസർഗം ഉപ ഉപവിസർഗം ഹ്രസ്വദീർഘം എന്നിവയും വ്യഞ്ജനങ്ങളുടെ പ്രയോഗങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ സംഹിതോപനിഷത് ബ്രാഹ്മണങ്ങളിൽ നൽകിയിരിക്കുന്നു ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും മന്ത്രങ്ങൾ ആലപിക്കുമ്പോൾ അവയുടെ സ്വരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ സ്വരങ്ങളും ശ്രുതികളും ഉണ്ടായിരിക്കേണ്ട സാമവേദത്തിന് ആ സാമഗാനവേദത്തിൻ്റെ ശ്രുതികൾക്ക് കാരണഭൂതമായിരിക്കുന്ന ലക്ഷണങ്ങൾ അവ പഠിപ്പിക്കേണ്ട ഗുരുവിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഗുരുവിൻ്റെ പ്രശംസ അർഹിക്കാത്തവർക്ക് സാമവേദം പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ശിഷ്യന്മാരുടെ ഗുണദോഷങ്ങൾ ഇവയെല്ലാം സവിത്തരം സംഹിതോപനിഷത് ബ്രാഹ്മണത്തിൽ നൽകിയിരിക്കുന്നു സാമവേദികളായ ജ്ഞാനികൾ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളുടെയും ദാനങ്ങളുടെയും കർമ്മങ്ങളുടെയും പിതൃകർമ്മങ്ങളുടെയും ഗുരുവിനോട് ആചാരപ്രകാരം അനുഷ്ഠിക്കേണ്ട ഭക്തിയാദര കർമ്മങ്ങളുടെയും എല്ലാം ഗുരുദക്ഷിണ നൽകുന്നതിൻ്റെയും എല്ലാം പ്രത്യേകതയും ഈ ഉപനിഷത് ബ്രാഹ്മണത്തിൽ സംഹിതോപനിഷത് ബ്രാഹ്മണത്തിൽ നൽകിയിരിക്കുന്നു മറ്റൊരു ബ്രാഹ്മണത്തിലും കാണുവാൻ സാധിക്കാത്ത ഒരു വിവരണമാണ് സാമവേദത്തിൻ്റെതായ വംശബ്രാഹ്മണത്തിൽ നൽകിയിരിക്കുന്നത് സാമവേദികളായ ഋഷിവര്യന്മാരുടെ വംശപരമ്പര വ്യക്തമായ രീതിയിൽ ഏതാനും പേജുകളിൽ അഥവാ താളിയോല ഗ്രന്ഥത്തിൽ മാത്രം നൽകിയിരിക്കുന്ന ബ്രാഹ്മണമാണ് സാമവേദീയമായ വംശബ്രാഹ്മണം ഋഷിവര്യന്മാരുടെ പരമ്പരകൾ നൽകിയിരിക്കുന്നത് അത്യധികം രസകരമായി നമുക്ക് അറിയുവാൻ സാധിക്കും ശിവദത്തനിൽ നിന്ന് ഗാർഗ്യ ഋഷിയും ഗാർഗ്യനിൽ നിന്ന് ദ്രാഹ്യായണൻ അവിടെ നിന്ന് പരമ്പരയായി നികടൻ പാണവൽക്യൻ ഗിരിശർമ്മൻ മിത്രവർച്ചസ് സുപ്രതീതൻ ബൃഹസ്പതി ഭവത്രാതൻ ശർക്കരാക്ഷ്യൻ ശ്രവണദത്തൻ കൗഹലൻ സുശാരദൻ ശാലങ്കായനൻ ഔപമന്യു ഭാനുമതൻ ആനന്ദജൻ ശാമ്പൻ മതകാരൻ ശുശ്രവസ് വാർഷഗണ്യൻ കേതുർവാഭ്യൻ സുനീതൻ എന്നിവർ ഒന്നിനു ശേഷം അടുത്ത തലമുറ എന്ന രീതിയിൽ വിവരിക്കപ്പെടുന്നു ഇവരുടെ പേരുകൾ മാത്രമാണ് ഈ വംശബ്രാഹ്മണത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ധനഞ്ജയനിൽ നിന്ന് ഗൗതമനും ലാമകായനും ശാഗദാസനും ദാടീതായനും വിചക്ഷണനും താണ്ഡ്യനും ഉദരശാണ്ഡില്യനും മശകനും ഗാർഗ്യനും വസിഷ്ഠനും സുമന്ത്രനും ഭരദ്വാജനും ശൗനകനും വൃഷ ശുഷ്മനും നികോധനും ശാവസായനും ശവസനും കശ്യപനും വിഭാണ്ഡകനും ഋഷ്യശൃംഗനും അഗ്നിയും തുടങ്ങിയ ഋഷിവര്യന്മാർ ഒന്നിനു ശേഷം അടുത്ത തലമുറ എന്ന ക്രമത്തിൽ ജനിച്ചതായി അവർ സാമവേദത്തെ പോഷിപ്പിച്ചതായി ഇതിലെ മൂന്ന് ഖണ്ഡങ്ങളിൽ രണ്ടാമത്തെ ഖണ്ഡത്തിൽ വിവരിക്കുന്നു മൂന്നാമത്തെ ഖണ്ഡത്തിൽ കാലഭവൻ ഭദ്രശർമ്മൻ കൗശികൻ പുഷ്പയശൻ ഗൗതമൻ ഗോഭിലൻ പുഷ്യാമിത്രൻ അശ്വാമിത്രൻ വരുണമിത്രൻ മൂലമിത്രൻ തുടങ്ങി അനവധി ഋഷിവര്യന്മാരുടെ പരമ്പരകൾ ഒന്നിനു ശേഷം അടുത്ത തലമുറയായി ഇതിൽ വിവരിക്കുന്നു യഥാർത്ഥത്തിൽ ഋഷീശ്വരന്മാരുടെ ഋഷിവര്യന്മാരുടെ വംശത്തെ വിവരിക്കുന്ന വൈദിക ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ ഗ്രന്ഥം സാമവേദീയമായ വംശബ്രാഹ്മണം മാത്രമാണ് സാമവേദത്തിൻ്റെ അടുത്ത ബ്രാഹ്മണം ആർഷേയ ബ്രാഹ്മണം ഇതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വിധത്തിലുള്ള യാഗങ്ങളുടെ വിവരണങ്ങൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ആർഷേയ ബ്രാഹ്മണത്തിന് രണ്ട് ശാഖകളുണ്ടെന്ന് പറയപ്പെടുന്നു ജൈമിനീയ ആർഷേയ ബ്രാഹ്മണവും കൗതുമീയ ആർഷേയ ബ്രാഹ്മണവും ഇവ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളില്ല എങ്കിലും ചില മന്ത്രങ്ങളുടെ ക്രമീകരണത്തിലും അവ ഏതെല്ലാം അധ്യായങ്ങളിൽ എപ്രകാരമാണോ ക്രമീകരിച്ച് ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ യാഗകർമ്മങ്ങളെ കുറിച്ച് തന്നെ വിവരിക്കുന്ന ആർഷേയ ബ്രാഹ്മണത്തിലുള്ളൂ ഷഡ്വിംശത് ബ്രാഹ്മണം ഇത് പ്രൗഢബ്രാഹ്മണത്തിൻ്റെ അഥവാ താണ്ഡ്യ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ് എന്ന് വ്യക്തമായി വിവരിക്കുന്നുണ്ടെങ്കിലും ഷഡ് വിംശത് എന്ന വാക്കിന്റെ അർത്ഥം ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് അധ്യായങ്ങളുള്ള പഞ്ചവിംശത് ബ്രാഹ്മണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഷഡ് വിംശത് ബ്രാഹ്മണം വരുന്നത് ഷഡ് ഷഡ്വിംശത് ബ്രാഹ്മണത്തിൽ ഇരുപത്തിയാറാം അധ്യായത്തിന്റെ സ്പ്ലിറ്റിംഗ് നടന്ന് അഞ്ച് അധ്യായങ്ങളാണുള്ളത് പ്രധാനമായും യാഗകർമ്മങ്ങളെയും യാഗകർമ്മത്തിൽ ആലപിക്കേണ്ട ശാമ ഗാനങ്ങളെക്കുറിച്ചും ഓരോ യാഗപുരോഹിതൻ്റെയും ആചാര വിചാരവിധികളെക്കുറിച്ചും സുദീർഘമായ വിവരണം നമുക്ക് ഈ ബ്രാഹ്മണത്തിൽ കാണുവാൻ സാധിക്കും സാമവിധാന ബ്രാഹ്മണമാണ് സാമവേദത്തിൻ്റെ അടുത്ത ബ്രാഹ്മണം യഥാർത്ഥത്തിൽ ഭൂതപ്രേതാദികളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഗ്രന്ഥവും വൈദിക സാഹിത്യത്തിന്റെ ഭാഗമായിട്ടില്ല എങ്കിലും സാമവിധാന ബ്രാഹ്മണത്തിൽ അവിടെവിടെയായി ഭൂതപ്രേതകളെക്കുറിച്ചും അവയുടെ ചെറു വിവരണം നമുക്ക് കാണുവാൻ സാധിക്കും ചാന്തോക്യ ബ്രാഹ്മണം ചാന്തോക്യ ഉപനിഷത്തിന്റെ അവിഭാജ്യ ഘടകമായ ചാന്തോക്യ ബ്രാഹ്മണവും അതിപ്രഗത്ഭമായ ബ്രാഹ്മണ വിഷയങ്ങളും യാഗവിഷയങ്ങളും യജ്ഞവിഷയങ്ങളും വിവരിക്കുന്നവയാണ് ഇരുന്നൂറ്റി അറുപത്തിയെട്ട് സൂത്രങ്ങളിലായി അഥവാ വരികളിലായിട്ടാണ് ചാന്തോക്യ ബ്രാഹ്മണത്തിൽ വിവരണങ്ങൾ നൽകിയിരിക്കുന്നത് ഇവയെ പത്ത് പ്രപാഠകങ്ങളായും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സാമവേദീയ ഋഷിവര്യന്മാർ അനുഷ്ഠിച്ചിരുന്ന യാഗങ്ങളുടെ വിവരണങ്ങളും തത്വചിന്തകളുമാണ് ചാന്തോക്യ ബ്രാഹ്മണത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നത് സാമവേദം അനുചരിക്കുന്ന ഗൃഹസ്ഥൻ ആചരിക്കേണ്ട ഗൃഹ്യകർമ്മങ്ങളും പുത്രകാമേഷ്ടി തുടങ്ങിയ കാമേഷ്ടികളും ചാന്തോക്യ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്